പാദപാഠം തരൽ സമന്ദീ ധാവതി ധാരാസുതസ്യാന്ധസ തരൽ സമന്ദീ ധാവതി തരൽ സമന്ദീ ധാവതി ധാരാസുതസ്യാന്ധസ തരൽ സമന്ദീ ധാവതി തരൽ സമന്ദീ ധാവതി ധാരാസുതസ്യാന്ധസ തരൽ സമന്ദീ ധാവതി